നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണു മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് പതിമ പതിമ നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണു മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് പതിമ ഫാത്തിമ സ്നേഹിച്ചു സ്നേഹിച്ചു കൊതി തീരും മുമ്പ് നീ എന്നെ തനിച്ചാക്കിയതെന്നിടുമോ സ്നേഹിച്ചു സ്നേഹിച്ചു കൊതി തീരും മുമ്പ് നീ എന്നെ തനിച്ചാക്കി ഒന്നുമൊന്നും രണ്ടാണ് നമ്മൾ എന്നും ഒന്നാണ് എന്റെ ഉയരെ ഉയരെ ഫാത്തിമ ഫാത്തിമ നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണു മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ ഏഴാം കടലിൻ നടിയിൽ ഒളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമീനെ ഏഴാം കടലിൻ നടിയിൽ ഒളിച്ച വിളിച്ചാലും നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിയിലേ ഒന്നുമൊന്നും മിണ്ടാതെ എന്റെ നമ്പരം കാണാതെ എന്റെ ഉയരിൻ നിറവേ ഫാത്തിമ ഒരു നാളിൽ ഞാൻ വീട് വരുന്നുണ്ട് പൂമോളെ മഹർമാനയണിയിക്കാൻ ഒരു നാളിൽ ഞാനീട് വരുന്നുണ്ട് പൂമോളെ മഹർമാനയണിയിക്കാൻ തലനീളം അരികളൊപ്പന പാടാതെ ഞാനൻ സ്വന്തമാക്കിടാം ഫാത്തിമ താളമേളം ഇല്ലാതെ അരികളൊപ്പന പാടാതെ നിന്നെ ഞാനൻ സ്വന്തം ആക്കിടാ ഫാത്തിമ ആ നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണു മുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ